ഈ ദൂതന്മാരിൽ ചിലരെ ഞങ്ങൾ മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠരാക്കി അവരിൽ ചിലരോട് അള്ളാഹു സുബഹാനഹൂവത്ത ആല സംസാരിച്ചു ചിലരെ അവൻ പദവികളിൽ ഉയർത്തുകയും ചെയ്തു മറിയത്തിന്റെ മകൻ ഐസ അലഹിസ്സലാമിന് ഞങ്ങൾ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നതിനുശേഷം അവർക്ക് പിന്നാലെ വന്നവർ യുദ്ധം ചെയ്യാതിരിക്കാൻ അള്ളാഹു സുബഹാനഹൂവത്ത ആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ യുദ്ധം ചെയ്യുമായിരുന്നില്ല എന്നാൽ അവർ ഭിന്നിച്ചു അവരിൽ ചിലർ വിശ്വസിക്കുകയും ചിലർ സത്യനിഷേധം നടത്തുകയും ചെയ്തു അള്ളാഹു സുബഹാനഹുവറ്റായാല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ യുദ്ധം ചെയ്യുമായിരുന്നില്ല എന്നാൽ അള്ളാഹു സുബഹാനഹുവറ്റായാല താൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു